ചർച്ച ചെയ്തത് ലീലാവിഭൂതിയെ കുറിച്ചാണ് നിത്യവിഭൂതിയെ കുറിച്ച് ചർച്ച ചെയ്തു ലീലാവിഭൂതി മൊത്തത്തിൽ സൃഷ്ടിയെ കുറിച്ചുള്ള വിശേഷതയുടെ ദേവതാകാരങ്ങനെ വ്യാഖ്യാനം ജായമാനത്വാധീനീല അപ്പൊ ഈശ്വരൻ എന്ന ജഗത്ത ഇവിടെ പ്രത്യേകതയുണ്ട് രാമാനുജാചാര്യന്റെ അഭിപ്രായത്തിൽ ഈശ്വരൻ ജഗത്തായി മാറിയിരിക്കുകയാണ് സ്വയം അത് വേറെ മിഥ്യാത്വമൊന്നുമില്ല അദ്വൈതികളും ജഗത്ത് ബ്രഹ്മം തന്നെ എന്നൊക്കെ പറയുന്നു അതല്ല ഇവിടെ ഇവിടെ രാമാനുജ സിദ്ധാന്തം അനുസരിച്ച് ഏകത്വേ സതി ഇതാണ് നമ്മൾ സാറിന് പറഞ്ഞു കഴിക്കുന്നു അത് പ്രഭാഷണങ്ങളൊക്കെ ഏകത്വത്തിൽ നാനാർത്ഥം അത് അപൂർണമാണ് രാമാനുജ ഏകത്വത്തിൽ നാനാത്വം പോലെ പിന്നെയോ നാനാത്വത്തിൽ ഏകത്വം അങ്ങനെ അത് പൂർണ്ണമാണ് ഈ നാനാത്വത്തിൽ ഏകത്വം എങ്ങനെ വരും നാനാത്വമായിരിക്കുന്നത് ഈശ്വരത്തിന്റെ അവിടെ പറഞ്ഞിരിക്കുന്നത് ജഗതാകാരേണ ജായമാനില്ല ജഗത് രൂപത്തിൽ എന്തിനാ ഈശ്വരൻ ജഗത് രൂപത്തിലാകണം അത് ഈശ്വരനില്ല ഇതും രാമാനുജ ഭാഷയത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് അതിനടിസ്ഥാനത്തിലാണ് പറയുന്നത് ബ്രഹ്മസൂത്ര ഭാഷയിൽ ലോകവത് അതീതാദേവി അവിടെ ഭാഷകാരന്റെ രീതിയല്ല ഭാഷകാരൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഭക്ഷ്യകാരൻ എന്താ പറഞ്ഞത് അദ്വൈത ഭാഷകാരൻ ആ വ്യാഖ്യാനത്തോട് രാമാനുജാചാര്യ യോജിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ വ്യാഖ്യാനം നമ്മൾ അറിഞ്ഞു എന്താ അവിടെ ഭാഷകാരൻ പറഞ്ഞത് ഈ ഈശ്വരൻ അങ്ങനെ ജഗത്തിനെ സൃഷ്ടിക്കുന്ന ചോദ്യമാണ് അതിന് സമാനമായിട്ട് പറഞ്ഞെങ്കിൽ ലോകവത്ത് ഇത് ഒരു തമാശ ഒരു ലീല ഒരു വിനോദം ഒരു വിനോദമായിട്ടാണ് ലീലാ കൈവല്യം ലീലാ കൈവല്യം എന്ന് പറഞ്ഞ എന്താർത്ഥം ആ കേവലസ്യ ഭാവകൈവല്യം ലീല ഏവ അത് ഒരു ലീല മാത്രമാണ് വേറെ പറയും ലീല എന്ന് പറഞ്ഞാൽ എന്താ പറയും നമ്മൾ ശ്വാസോച്ഛ്വാസത്തിന്റെ ശ്വാസോച്ഛ്വാസത്തിന് ബാഹ്യമായ ഒരു പ്രയോജനവും നമ്മൾ ആഗ്രഹിക്കാതെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഈശ്വരനിൽ സ്വാഭാവികമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് സൃഷ്ടിസ്ഥിതന്മാരും അതിനാണ് എല്ലാം പറയുന്നത് സ്വാഭാവികമായി നടക്കുന്നു സ്വഭാവ പര്യന പര്യാനിയോക്തും സഖ്യതേ പക്ഷുകാരന്റെ പ്രധാനമായ സിദ്ധാന്തമാണ് ഇത് തർക്കികം നൽകിയിട്ടും പറയുന്നതാണ് എന്താണ് സ്വഭാവത്തെ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല ഇപ്പോ ഒരാൾ ചൂടാകുന്നു ദേഷ്യപ്പെടുന്നു അതെന്തിനാ ചൂടാകുന്നു ഓ അതെന്റെ സ്വഭാവമാണ് ഞാൻ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല സ്വഭാവമാണെങ്കിൽ എന്ത് ചെയ്യും ചൂടാകും അതിന് വേറെ മരുന്നാണ് ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല അതുപോലെ അത് സ്വഭാവമാണെങ്കിൽ അത് ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല ഇത്രയും വലിയൊരു സംരംഭമാണ് ഈ സൃഷ്ടി എന്ന് പറയുന്നത് ഇത്ര വലുതാണ് പ്രപഞ്ച സൃഷ്ടി ഒരു പ്രപഞ്ച സൃഷ്ടി ഒരു താല്പര്യമില്ലാതെ ഒരു ചേതന ഈശ്വരൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ലീല എന്ന് പറയുന്നത് ഒരു സമാധാനമാണല്ലോ കാരണം ഈ ലോകമെന്നുവെച്ച ലോകത്തെ ജനങ്ങളെ പോലെ ജനങ്ങൾക്ക് തമാശയും കളിയും വിനോദവും ഒക്കെ അതിന് ചില താല്പര്യങ്ങളുണ്ടാവും ചിലപ്പോൾ കളികളൊക്കെ ജയിക്കാൻ വേണ്ടിയായിരിക്കും ഇപ്പൊ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയായിരിക്കും ഇപ്പൊ ലീലയായിട്ട് കളിയായിട്ട് ജഗത്തിനെ സൃഷ്ടിച്ചു പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും ഇത്രയും ഗൗരവമുള്ള ഒരു പ്രവൃത്തി ജഗത്തിൽ തമാശയായി ചെയ്തെന്ന് ആരെങ്കിലും തമാശയായിട്ട് ആറ്റംബം ഉണ്ടാക്കും അങ്ങനെ സംഭവിക്കും വളരെ സീരിയസ് ആയിട്ട് പ്രവൃത്തിയാണ് തമാശയായി അതിന് പറയുന്നത് അത് പ്രശ്നമില്ല ഈശ്വരന് ഒരു ആഗ്രഹമില്ല അവരെ പോലെയല്ല എന്തുകൊണ്ട് അപ്തകാമശ്രുതി അത് ശ്രുതിയാണ് സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ശ്രുതിയാണ് അല്ലാതെ ഭാഷകാരൻ അങ്ങനെ പറയുന്നില്ല അപ്തകാമശ്രുതി അപ്തകാമനാണ് ഈശ്വരൻ അപ്തകാമ അതുകൊണ്ട് ഒരാഗ്രഹമില്ല ഒരാഗ്രഹമില്ലാതെ ആപ്തകാമം ആപ്തകാമനായ ഒരാൾ കാമനയൊന്നുമില്ല എന്ന് വിചാരിച്ച് ഇത്രയും വലിയൊരു കാര്യം അത് എങ്ങനെ ചെയ്യാൻ പറ്റും സർവശക്തനാണ് അതിന് ശക്തിയുണ്ട് ചില സർവശക്തനാണ് അപ്പൊ സർവശക്തനും ആപ്തകാമനുമായ ഒരാൾക്ക് സൃഷ്ടിക്കാം എന്നാണ് ഇവിടെ നാസ്തികന്മാർ ആധുനിക നാസ്തികന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യം ആ ഭാഷകാരൻ മുൻകൂട്ടി മുൻകൂട്ടി കണ്ടുകൊണ്ട് ചോദിച്ചൊരു ചോദിച്ചിട്ടുണ്ട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ് അപ്തകാമനും സർവശക്തനുമായ ഒരാൾ സൃഷ്ടിച്ചു നിങ്ങൾ പറയുന്നു അങ്ങനെ അപ്തകാമനും സർവശക്തനുമാണെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ട് ശ്രദ്ധിക്കാതിരുന്നൂടെ അത് ചെയ്യാമല്ലോ ചെയ്യണമെന്ന് എന്താ നിർബന്ധം ഇത് ഇന്നത്തെ നാസ്തികന്മാർ നാസ്തികന്മാരോട് ചോദിക്കുന്നു ഒരു ചോദ്യമാണ് ഇതിലങ്ങനെ സൃഷ്ടിച്ചു അവരെ ഈശ്വരനോട് സൃഷ്ടിക്കാതിരിക്കുന്നു സൃഷ്ടിക്കുന്നു എന്നങ്ങൾ എന്തിനാ വാശിപ്പിക്കുന്നു സൃഷ്ടിക്കാതിരിക്കുന്നു ഇല്ല ഇനി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാലും ഈ സൃഷ്ടിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതത്ര സുഖകരമായ ഒരു ഏർപ്പാടല്ല ഒരു ഉന്മത്ത പ്രവൃത്തി പോലെ ആയിക്കൂടെ ഭ്രാന്തന്റെ പ്രവൃത്തി പോലെ കാരണം അയാൾക്കൊരു പ്രയോജനമില്ല വിസിട്ടിച്ചാണ് ആരായി യാതൊരു എന്താ സൃഷ്ടിച്ചു അപ്പൊ ഒരു പ്രയോജനമില്ലാതെ പ്രവർത്തിക്കുന്നവരെ എന്താ വിളിക്കുന്നത് മനസ്സിന്റെ സമാന തെറ്റിയാണെന്ന് ഒരു പ്രയോജനമില്ല എന്താണ് വെറുതെ വഴി പോകുമ്പോൾ ഒരു കല്ലെടുത്തറിയും വഴി കാണുന്ന എന്തെങ്കിലും എടുത്ത് തോളിൽ വയ്ക്കും ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രയോജനമില്ല വെറുതെ പ്രവർത്തിക്കുന്നത് മനസ്സിന്റെ സമാന തെറ്റിയവരാണ് ഒരാഗ്രഹവുമില്ല എല്ലാം ചെയ്തുള്ള ശേഷിയുണ്ട് വെറുതെ സൃഷ്ടിക്കുന്നു വെച്ചാൽ എന്തുകൊണ്ട് അതൊരു ഉന്മത്ത പ്രവൃത്തിയായിക്കൂടാ അതിനെന്താണ് ഭാഷകാര സമാനം പറഞ്ഞത് രണ്ട് ചോദ്യങ്ങളാണ് എന്തുകൊണ്ട് സൃഷ്ടിക്കാതിരുന്നുകൂടാ സൃഷ്ടിച്ചാൽ തന്നെ എന്തിന് അതൊരു ഉന്മത്ത പ്രവൃത്തിയായിക്കൂടാ അതിന് ഭാഷകാരൻ എന്താ സമാനം പറഞ്ഞത് നമ്മൾ ചർച്ച ചെയ്തതാണ് ഒരുപാട് എന്താ സർവജ്ഞത്വശ്രുതേ സർവജ്ഞനാണ് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ആപ്തകാമനാണ് സർവശക്തനാണ് സർവജ്ഞനാണ് അപ്പൊ സർവജ്ഞൻ ചെയ്യണം ചെയ്യാതിരിക്കണം എങ്ങനെ ചെയ്യണം പ്രയോജനമില്ലാതെ ചെയ്യണം ഇത്തരം കാര്യങ്ങളെല്ലാം അല്പജ്ഞന്മാരല്ല തീരുമാനിക്കും അതൊക്കെ തീരുമാനിക്കുന്നത് എന്താവുക അപ്പൊ സർവജ്ഞനായതുകൊണ്ട് എന്ത് ചെയ്തു സൃഷ്ടിച്ചു അത്ര തന്നെ സർവജ്ഞ എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റില്ല സർവജ്ഞന്റെ തീരുമാനം ഈശ്വര സർവജ്ഞനായതുകൊണ്ട് എല്ലാം സൃഷ്ടിച്ചു അങ്ങനെ ഒരുവന അടുത്ത പ്രശ്നം വരുന്നു ശരി ഈശ്വരൻ അർത്ഥകാരനാണ് സർവശക്തനാണ് സർവജ്ഞനാണ് ജഗത്തിനെ സൃഷ്ടിച്ചു പക്ഷേ ആ സൃഷ്ടിച്ചുകൊണ്ട് കിടന്ന് അനുഭവിക്കുന്നവരാണ് ഞാൻ അപ്പൊ ഇങ്ങനെ ഒരു സർവജ്ഞനും സർവശക്തനുമായ ഈ ഈശ്വരൻ ശ്രുതി പറയുന്നതനുസരിച്ച് ആ ഈശ്വരനാണ് സൃഷ്ടിച്ചത് പക്ഷേ എന്തിന് അങ്ങനെ ഒരു സൃഷ്ടി എന്നെ കഷ്ടപ്പെടുത്തുന്നു അനന്താ സമാനം പറഞ്ഞത് അതടുത്ത സൂത്രത്തിൽ ഈ സൂത്രത്തിൽ എന്ത് പറഞ്ഞു ഇത് നിന്ന് സത്യമല്ല നീ കഷ്ടപ്പെടുന്നു സംസാരം ജനനം മരണം എന്നൊക്കെ പറഞ്ഞല്ലേ പരാതി പറയുന്നു ഇതൊന്നും സത്യമല്ല എന്നാണ് ശ്രുതി എന്ന് പറയുന്നത് അത് ശ്രുതി പറയുകയാണ് ഈ പറയുന്ന മുഴുവൻ ശ്രുതി പ്രമാണം വെച്ചുകൊണ്ടാണ് പരിഷ്കാരം സത്യമല്ലാത്ത കാര്യം പിന്നെ നിങ്ങൾ എന്തിനാ പരാതി പറയുന്നത് സത്യമല്ല സത്യമല്ല എന്ന് പറഞ്ഞാൽ എനിക്കത് മനസ്സിലാവും ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് സത്യമല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ മനസ്സിലാവും കഷ്ടപ്പെടുന്ന എന്റെ അനുഭവമാണ് പക്ഷെ എനിക്കത് മനസ്സിലാകുന്നില്ല ഈ പറയുന്നു ഈശ്വരൻ സൃഷ്ടിച്ചു ഞാൻ കഷ്ടപ്പെടുന്നു പക്ഷെ സത്യമല്ലെന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല അതിനെന്താ പറയുന്നത് ശ്രുതി പറയുന്നത് സമാനം അതാണ് അജ്ഞാനം എന്ന് പറയുന്നത് അപ്പൊ നിന്റെ പ്രശ്നം സൃഷ്ടിയല്ല നിന്റെ എന്താണ് പ്രശ്നം എന്താണ് നിന്റെ അജ്ഞാനമാണ് പ്രശ്നമായിരിക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നത് ശരി എന്നാൽ അതിനെന്താ പരിഹാരം സൃഷ്ടി അവിടെ ഇരിക്കട്ടെ എന്റെ അജ്ഞാനം എങ്ങനെ പരിഹരിക്കും അത് ഔപനിഷത്ത ജ്ഞാനം കൊണ്ട് പരിഹരിക്കുന്നു ഉപനിഷത്ത് ജ്ഞാനം കൊണ്ട് ശരി അത് ഉപനിഷത്ത് ജ്ഞാനം കൊണ്ട് അങ്ങനെ പരിഹരിക്കും കാരണം ഞാൻ വേദാധ്യയനം ചെയ്തവനാണ് സാങ്കവേദാധ്യയനം എനിക്കതിൽ നിന്ന് അങ്ങനെ പ്രത്യേകിച്ചൊരു ജ്ഞാനം ഉണ്ടായില്ല പിന്നെ വേദജ്ഞാനം ഇനി എങ്ങനെ ഉണ്ടാവും ഞാൻ അധ്യയനം ചെയ്ത അധ്യയനം ചെയ്തവർ ഇനി എങ്ങനെ വേദജ്ഞാനം ഉണ്ടാവും അവനെന്താ പറഞ്ഞത് തത് തദേവ ശ്രോത്രിയും ബ്രഹ്മനിഷ്ഠം വേദം അധ്യയനം ചെയ്താൽ പറഞ്ഞു ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഒരാചാര്യനെ സമീപിക്കണം അത് ആചാര്യൻ എവിടെ എവിടെ പോയി കണ്ടെത്താൻ പറ്റും അത് അന്വേഷിക്കണം അന്വേഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം പേട് വിട്ടു പോകണം അങ്ങനെ നമ്മുടെ ഭാര്യയും മക്കളൊക്കെ ഉണ്ടല്ലോ എല്ലാത്തിനും വരുത്താൻ പറ്റുമോ വേണ്ട എല്ലാം കളഞ്ഞിട്ട് പോവുക എല്ലാം വിട്ടക്കുക നീ നേരെ അന്വേഷിച്ചു പോവുകാരെ ശ്രോത്രിയരും ബ്രഹ്മനിഷ്ഠിതമായ ആചാര്യനെ അന്വേഷിച്ചു പോവുക പോയി കണ്ടെത്തുക ശരി എല്ലാം ഉപേക്ഷിച്ചു എല്ലാം കരി പിടിക്കാതെ പോകണം ആനന്ദ നേരെ പ്രശ്നം പരിഹരിക്കുന്നുണ്ട് അജ്ഞാനം മാറ്റണമല്ലോ സംസാര ദുഃഖം ശരി ആചാര്യനെ പോയി കണ്ടു അവിടെ തത്വജ്ഞാനമൊക്കെ ഉണ്ടായി ഇവരെ വീണ്ടും പ്രശ്നം ഇനി എന്താ പരിഹാരം തത്വജ്ഞാനം കൊണ്ട് നിനക്ക് ശരിയായില്ല എന്നുണ്ടെങ്കിൽ എന്തോ പ്രശ്നം നിന്റെ ബാക്കിയുണ്ട് അത് അടുത്ത ജന്മത്തിൽ ശരിയാവും ഒരു ജന്മം കൂടെ പ്രതീക്ഷിച്ചാൽ മതി അതെങ്ങനെ അറിയാമെന്ന് തന്നെ വാമദേവന്റെ കഥ പറഞ്ഞു വാമദേവനും കഴിഞ്ഞ ജന്മത്തിൽ ശരിയായില്ല എല്ലാം ഉണ്ടായിരുന്നു ഈ ജന്മത്തിൽ ഗർഭത്തിൽ വെച്ച് തന്നെ എന്ത് ചെയ്തു എല്ലാം ശരിയായി അപ്പൊ അടുത്ത ജന്മത്തിൽ ശരിയാവും എന്റെ തത്വജ്ഞാനത്തിൽ എന്തോ ഒരു പറയുന്നുണ്ട് അതുകൂടെ പരിഹരിക്കുന്നു അത് ഒരു ജന്മം കൂടെ കാത്തിരിക്കുക അതിനാണ് വാമദേവന്റെ കഥ പറയുന്നത് അത് പറ്റില്ല ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാം ഉപേക്ഷിച്ച് ഭാര്യയും മക്കളെയൊക്കെ ഉപേക്ഷിച്ച് വന്ന് ഈ ജ്ഞാനം നേടിയിട്ട് ഇനി ഒരു ജന്മം കൂടെ കാത്തിരിക്കാൻ പറ്റില്ല പ്രയാസമില്ല അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ് കേവലം പ്രാരബ്ധ ദോഷം വേറൊന്നുമില്ല കേവലം പ്രാരബ്ധ ദോഷമാണ് കാരണം നീ മനസ്സിലാക്കിയിരിക്കുന്നു നീ ശുദ്ധ ബുദ്ധ മുക്ത സ്വരൂപനാണെന്നൊക്കെ മനസ്സിലാക്കിയല്ലോ ഇപ്പോൾ ഉള്ള നിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കേവലം പ്രാരബ്ധ ദുർഗം തന്നെ എല്ലാം ചത്താലുടങ്ങും മോക്ഷം അവിടെയാണ് ശങ്കരാദ്വൈതം അവസാനിക്കുന്നു ഇത്രയുള്ളൂ ശങ്കരാദ്വൈതങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഇത് മറന്നുപോകരുത് ഇതാണ് അദ്വൈതം പ്രാരബ്ധം ഒടുങ്ങുമ്പോൾ എന്ത് ചെയ്യുന്നു വിമുക്തനായി തീരുന്ന മുഖ്യല്ലേ വേണ്ട സംസാരത്തിൽ നിന്ന് മുക്തനായി തീരുന്നു തത്വജ്ഞാനമുണ്ട് ഉണ്ട് ഇതിനൊന്നും തൊടാൻ പോലും കൊള്ളത്തില്ലെന്നാണ് ആര് പറയുന്നത് കൈ കൊണ്ട് തൊടാൻ പോലും കൊള്ളത്തില്ല ഈ പറയുന്നത് മനസ്സിലായത് അത് വെറും കൽപ്പനയാണ് ഇത് യാതൊരു എന്തെങ്കിലും ശരിയെന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും മനസ്സിലാക്കും രാമാനുജാചാര്യരുടെ അടുത്ത് പഠിക്കുമ്പോഴെങ്കിലും മനസ്സിലാക്കും ഇതൊന്നും എന്താണ് കൈകൊണ്ട് തൊടാൻ പോലും ഉള്ളാത്ത സാധനങ്ങളാണ് ഇതൊക്കെ ശരിയാണെന്ന് വിചാരിക്കുന്നത് ഒരുപാടുള്ള ഇങ്ങനെ എന്താണ് ശ്രോത്രിയ ബ്രഹ്മനിട്ടന്മാരായി എന്താണ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കറങ്ങി കിടക്കുന്നു ആത്മജ്ഞാനം മോഷണം എല്ലാം ഇരുട്ടത്ത് തപ്പിത്തടയും എന്നാരും പറയുന്നു രാമാനുചാര്യം ജീവിതം വളരെ പാടാണ് ഇതൊന്നും ശരിയല്ല ഈ ജഗത്ത് വിദ്യയല്ല ഈ പറയുന്ന ജ്ഞാനം കൊണ്ടല്ല മോക്ഷം സംഭവിക്കുന്നത് ജ്ഞാനം വേണം പിന്നെ എന്താണ് ഈ ജഗത്ത് എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെയാണ് പിന്നെ എങ്ങനെയാണ് മിഥ്യാവുന്നത് അവിടെയാണ് ആദ്യത്തെ വിശൻ ജഗത്ത് മിഥ്യ എന്ന് പറയുന്നത് ജഗത്ത് ഈശ്വരനാണ് പിന്നെങ്ങനെ ജഗത്ത് മിഥ്യ നിങ്ങൾ നാനാത്വത്തിൽ ഏകത്വം എന്ന് കണ്ടാൽ പോലെ വിനയവും ഏകത്വത്തിലാണ് നാനാത്വം എന്നുകൂടെ കാണുന്നത് അതാണ് വിശിഷ്ടാർത്ഥം അതിനെല്ലാം പ്രമാണമനുസരിച്ച് പറയുന്നു ബഹുസ്യാം പ്രജായേയ കാരണം സങ്കല്പ ഞാൻ വലുതായി തീരട്ടെ ഈശ്വര സങ്കല്പിച്ചു അങ്ങനെ എന്റെ ചെയ്തു ഈശ്വരന്റെ സങ്കല്പം ജഗത് ഈശ്വരന്റെ സങ്കല്പം കൊണ്ടാണ് താൻ തന്നെ ജഗത്തായി മാറിയത് അല്ല വേറെ ജഗത്തുണ്ടായിരുന്നുണ്ട് അദ്ദേഹം പറയും ജഗത്തിനെ സൃഷ്ടിച്ച നീ തന്നെ എന്തുകൊണ്ട് നീ ഈശ്വരനും ഒന്ന് ഒന്ന് തന്നെ നിനക്ക് പരാതി പറയാൻ അവകാശം നീ തന്നെയാണ് ഈശ്വരൻ നീ തന്നെയാണ് യുഗത്തിനെ സൃഷ്ടിച്ചിരിക്കുന്നത് അതിവിടെ എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഈ മിഥ്യ ജഗത്തിനെ കുറിച്ച് വേവലാതിപ്പെടേണ്ട കാര്യം ഇവിടെ പറയുന്നത് അങ്ങനെയല്ല ജഗത്തിന്റെ കാലം ഈശ്വരനാണ് നീയല്ല ഈശ്വരൻ ആരാണ് സൂക്ഷ്മ ചെയ്ത അജത് വിശിഷ്ടസ്യ ഉപാദാനത്വ ഈശ്വരൻ ജഗത്തിന് ഉപാദാനമാണ് എങ്ങനെയാണ് ഈശ്വരൻ സൂക്ഷ്മമായ ചിത് അജിത്ത് ചിത് ജീവൻ അജിത്ത് മറ്റു ജലവർഗം ഇതെല്ലാം വിശിഷ്ടമായിരിക്കുന്ന ആ ഈശ്വരനാണ് ജഗത്തിന് ഉപാദാനം അപ്പോൾ ഈശ്വരനിൽ നിന്ന് അങ്ങനെ ഒരു ജഗത് രൂപത്തിലൊരു മാറ്റം സംഭവിക്കാമോ സംഭവിക്കാമല്ലോ ഈശ്വരൻ നിർവികാരനല്ലേ എന്ന് ചോദിച്ചാൽ സമാനം പറയുന്നു ബാലശിവ യുവത്വാദിപ്രാപ്തോ സ്വരൂപതോ സ്വരൂപഗതോ വികാരേക്ക് നിർവികാര ശക്തി അവിരോധം നിർവികാര ശുദ്ധിയുണ്ടെന്നും ഈശ്വരന് വികാരമൊന്നും സംഭവിക്കത്തില്ല അപരിണാമിയാണെന്നല്ല ഒരു പ്രശ്നമില്ല എന്താണ് ഒരു ബാലൻ യുവാവാകുന്നു വൃദ്ധനാകുന്നു ബാലന്റെ സ്വരൂപത്തിൽ എന്തെല്ലാം മാറ്റമുണ്ടോ എന്നുവെച്ചാൽ ബാലൻ യുവാകുമ്പോൾ രണ്ടാമതൊരു ജന്മമാണ് സംഭവിക്കുന്നത് ബാലൻ വികാരപ്പെട്ട പുതിയൊരാളായി മാറുകയാണ് യുവാവ് വൃദ്ധനാകുമ്പോൾ മാറ്റമൊന്നും ഇല്ല അവിടെ സ്വരൂപത്തിലൊരു മാറ്റമില്ല ബാഹ്യമായി സംഭവിക്കുന്ന പരിണാമം മാത്രമേ ഉള്ളൂ അത്രേ സംഭവിക്കുന്നുള്ളൂ അപ്പൊ ഈ ഈശ്വരൻ ജഗത്തായി മാറുക എന്ന് പറഞ്ഞു ഈശ്വരനിൽ ഒരു വികാരം സംഭവിക്കുന്നു എല്ലാ ഈശ്വരന്റെ സ്വരൂപത്തിനും ഒരു മാറ്റവും വരാതെ തന്നെ ഇവിടെ എന്താണ് ഈശ്വരന് ഒരു വൈശിഷ്ട്യം സംഭവിക്കുകയാണ് ഒരു വിശേഷം സംഭവിക്കുകയാണ് ചിതാചിത്തോടു കൂടിയവനായി തീരുകയും ഈശ്വരൻ അത്രയും ഈശ്വരൻ നിർവികാരം തന്നെയാണ് ഭാഷകാരം അദ്വൈത ഭാഷകാരം പറയുന്നത് എന്താണ് ഈശ്വരൻ തന്നെ ജഗത്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വൻ ബ്രഹ്മസൂത്രത്തിൽ ഒരുപാട് ചർച്ച ചെയ്തു ഈശ്വൻ വികാരം സംഭവിക്കുന്നു എന്ന് പറയേണ്ടി വരും മൃത്തിന്റെ വികാരം തന്നെ പാത്രമാക്കും എന്ന് പറഞ്ഞാൽ ഈശ്വരൻ അനിത്യൻ എന്ന് പറയുന്നത് പറയുന്നില്ല മാറ്റം വരുന്നിടത്ത് സ്വരൂപത്തിൽ വികാരം സംഭവിക്കുന്നില്ല ഈശ്വരന്റെ സ്വരൂപത്തിലൊരു മാറ്റവും വരാതെ തന്നെ ഈശ്വരന്റെ ജഗത്തായിരിക്കും വാപ്ത സമസ്ത കാമസ്യകഥം ജഗത് വ്യാപാരയുശം പരിഹരത ലീലാശസ്തേന നിമിത്തത്വം അവിടെ നേട്ടത്തിലാണെങ്കിലും മുഖ്യ ഭക്തർക്ക് പരിഗണിക്കുന്നില്ല ജഗത് ഉദയ വിഭവ ലയ ലീല ആപ്തകാമൻ ജഗത്തിനെങ്ങനെ ശ്രദ്ധിക്കുന്നു അതിനെ ഇവിടെ ഈശ്വരൻ സഗുണനാണ് നിർഗുണനല്ല സഗുണനായിരിക്കുന്നത് ഈശ്വരന്റെ ലീലയാകാം ഈശ്വരനും ഒരു എന്റർടൈൻമെന്റ് എന്താ കുഴപ്പം നിർഗുണനാണെങ്കിലല്ലേ ഉള്ളു പ്രശ്നം സഗുണനാണ് പ്രശ്നം അതുകൊണ്ട് ഈ അതിവിപുലമായ ജഗത്തിനെ സൃഷ്ടിക്കുന്നു ദോഷമൊന്നുമില്ല ഇനി എന്തെങ്കിലും ദോഷം നിങ്ങൾ കണ്ടെത്തേണമെങ്കിൽ സമാനം പറയും ഉടനെ തന്നെ പറയും അതാണ് അവാപ്ത സമസ്ത കാമസ് എല്ലാ കാമവും പൂർത്തീകരിച്ചതിനാണ് ഈശ്വരൻ കഥം ജഗത് വ്യാപാരങ്ങളിൽ ലോകത്തെ സൃഷ്ടി അത് പരിഹരിക്കുന്നതിനാണ് ലീല എന്ന് പറയുന്നത് ഈശ്വരൻ നിമിത്തവും ഈശ്വരൻ ജഗത്തിന് ഉപാദാനവുമാണ് നിമിത്തവുമാണ് അദ്വൈതികൾ ഇത് സ്വീകരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ് വീണ്ടും പറയുന്നത് ഏതിന്റെ നിമിത്ത ഉപാദാന ഭേദം മതന്തോ നിരസ്ഥാനം താർക്കികന്മാരും മറ്റും പറയുന്നു നിമിത്തം വേറെയാണ് ഉപാദാനം ജഗത്തിന് ഈശ്വരൻ നിമിത്തമാണ് സൃഷ്ടിക്കുമ്പോൾ എങ്ങനെയാണോ പാത്രത്തിന് മണ്ണ് ഉപാദാനമായിരിക്കുന്നത് അതുപോലെ പരമാണുമാകി തുടങ്ങിയ ഉപാദാനങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഈശ്വരൻ ജഗത്തിനെ സൃഷ്ടിക്കുന്നതെന്ന് പറയും ഇവിടെ അങ്ങനെ ഈശ്വരൻ തന്നെ നിമിത്തം ഈശ്വരൻ തന്നെ ഉപാദാനമായിരിക്കും അതുകൊണ്ടാണ് ഈ ജഗത് രൂപത്തിൽ ഈശ്വര സാധാരണ നമ്മൾ പറയും എന്താണ് അദ്വൈതം അദ്വൈതം എന്ന് പറയുന്ന വലിയൊരാശയമാണ് എന്താണ് ഇതെല്ലാം ഒന്നാണെന്ന് പറയുന്നതാണ് മതപ്രഭാഷണത്തിൽ പറയുന്നതാണ് എല്ലാം ഒന്നാണെന്ന് പറയുന്നതാണ് അദ്വൈതം അങ്ങനെയുള്ള ഒരു അദ്വൈതം എന്ന് പറയുന്നത് മനുഷ്യരുടേത് സമത്വ സുന്ദരമായ ഒരു ലോകത്തെ വാഗ്ദാനം ചെയ്യുകയാണ് ഇങ്ങനെയൊക്കെ തള്ളി ഒരുപാട് കേൾക്കാറുണ്ട് അദ്വൈതികള് യൂട്യൂബ് സ്വാമിമാരൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുന്നതൊക്കെ അദ്വൈതത്തിന് അങ്ങനെ ചില ഇതുണ്ട് ദ്വൈതത്തിന്റെ മേന്മയായി പറയുന്നു എല്ലാം ഒന്നാണെങ്കിൽ പിന്നെ എല്ലാവരും എന്തായിരിക്കണം സമന്മാരായി ഏകത്വത്തിൽ നാനാത്വം എന്നാണ് പറയുന്നത് ഏകമായ ബ്രഹ്മത്തിലാണ് നാനാത്വം അതുകൊണ്ട് അദ്വൈതത്തിൽ ഒരു കാരണവശാലും ഭേദചിന്തകൾക്ക് സ്ഥാനമില്ല പരസ്പര വിദ്വേഷത്തിന് സ്ഥാനമില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ പറയും അദ്വൈതികൾക്ക് അത് പറയാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ പറയും അപ്പൊ ആ പറയുന്നതിലും യാതൊരു കഴിവില്ല എന്നുള്ളത് അദ്വൈതം മനസ്സിലാക്കിയവർക്കറിയാം ഇത് ഈ രണ്ട് പറയുന്ന കാര്യങ്ങളും ഭൗതികമായ സമത്വവും ഇവിടെ അദ്വൈതത്തിൽ പറയുന്ന ഏകത്വം തമ്മിൽ യാതൊരു ബന്ധമില്ല രണ്ട് രണ്ട് രണ്ട് കോണിലാണ് ഒരിക്കലും പൊരുത്തപ്പെടുത്താനും പറ്റത്തില്ല അദ്വൈതത്തിന്റെ എന്ന് പറയുന്നത് എന്താണ് അത് രണ്ട് ലോകമാണ് ഭൗതികമായ സുഖത്വം അസുഖത്വം ഒക്കെ ദ്വൈതത്തിലാണ് ഇവിടെ പറയുന്ന അദ്വൈതത്തിന്റെ ഏകത്വം സമത്വം എന്നൊക്കെ പറയുന്ന പാരമാർത്ഥികത്തിലാണ് ഇത് രണ്ടും യോജിപ്പിക്കാൻ പറ്റും അദ്വൈതിയെ സംബന്ധിച്ച് യോജിപ്പിക്കാൻ യാതൊരു വഴിയുമില്ല ഒരു അദ്വൈതി വിചാരിച്ചാലും യോജിപ്പിക്കാൻ പറ്റില്ല കാരണം ഈ പറയുന്ന ജഗത്തിന്റെ നിഷേധം അതുകൊണ്ട് അദ്വൈതത്തെ സ്ഥാപിക്കാൻ പറ്റും അദ്വൈതത്തെ സ്ഥാപിക്കുമ്പോൾ അവിടെ ജഗത്തിലില്ല ഇല്ലേ ജഗത്തിന്റെ സമത്വം അതുകൊണ്ട് ജഗത്തിന്റെ സമത്വം അദ്വൈതത്തിനോട് ഒരിക്കലും ആർക്കും സ്ഥാപിക്കാൻ പറ്റും രണ്ടും രണ്ട് തലമാണ് ഒന്ന് പാരമാർത്ഥികമാണെങ്കിൽ മറ്റൊന്ന് പ്രാതിഭാസികമാണ് അല്ലെങ്കിൽ വ്യാവഹാരികമാണ് പിന്നെ കൂട്ടിക്കെട്ടാൻ കഴിയില്ല രണ്ടായും രണ്ടായി അതിനേക്കാളും വളരെ മെച്ചപ്പെട്ട ആശയമാണ് രാമാനുജൻ പറയുന്നത് എന്തുകൊണ്ട് രാമാനുജൻ പറയുന്നത് ഈശ്വരൻ തന്നെയാണ് ജഗത്ത് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ എന്താണ് സമത്വത്തിലുള്ള സാധ്യതയുണ്ട് പിന്നെ എന്തുകൊണ്ട് അവിടെ സമത്വം വരുന്നില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ശ്രുതി സ്മൃതി തുടങ്ങിയ പ്രമാണം സ്വീകരിക്കുന്നത് കൊണ്ടാണ് പിന്നെ അവിടെയും സമത്വം അസാധ്യമായി കാരണം അദ്വൈതി പരമാവധി തന്റെ യുക്തി കൊണ്ട് അദ്വൈതം സമർത്ഥിക്കുന്നു ഇഷ്ടാദ്വൈതി പരമാവധി പ്രമാണങ്ങൾ കൊണ്ടാണ് അതിനെ സമർത്ഥിക്കുന്നത് ഈ പ്രമാണങ്ങളൊന്നും പരസ്പര വിരുദ്ധമായ പലതരത്തിലുള്ള അസമത്വങ്ങളെ ന്യായീകരിക്കുന്നതാണ് അതുകൊണ്ടാണ് അവിടെ മനുഷ്യന്റെ സാമൂഹികമായ സമത്വം അവിടെയും നടപ്പിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പോൾ ഈ അദ്വൈതമായാലും നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അദ്വൈതമായാലും ഇഷ്ടാദ്വൈതമായാലും എല്ലാം വ്യക്തിയെ വ്യക്തി നിഷ്ഠമായ ആത്മീയ പരിശീലനത്തിൽ കൊള്ളണം അതിനപ്പുറം സാമൂഹികമായ ഒരു പ്രശ്നങ്ങളെയും പരിഹരിക്കുന്നതിന് ഇതൊന്നും ഉപകരിക്കുന്ന കാര്യങ്ങളല്ല ഇത്രയും അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരുന്ന നല്ലത് അത് വ്യക്തികളുടെ കൂട്ടായ്മയാണ് സമൂഹം പക്ഷേ അപ്പൊ നമ്മൾ വിചാരിക്കും വ്യക്തികൾ നന്നായാൽ സമൂഹം നന്നാകത്തില്ലേ അങ്ങനെ ചിന്തിക്കുന്ന സാധാരണ നമ്മൾ അങ്ങനെ പറയാറുണ്ട് അപ്പൊ വ്യക്തികൾ നന്നാവണമെങ്കിൽ സമൂഹം നന്നാവണമെങ്കിൽ വ്യക്തികളുടെ നന്നാകലിലൂടെ സമൂഹം നന്നാകണമെങ്കിൽ എന്ത് വേണം എന്ത് വേണം എന്നും ഒരു കാര്യമില്ല പറഞ്ഞു അവിടെ നമുക്ക് മനസ്സിലാകാതെ കിടക്കുന്ന ഒരു സംഗതി ഏ വ്യക്തി നിർമ്മാണത്തിലൂടെ സമൂഹ നിർമ്മാണം എന്നൊക്കെ പറയുന്നതിന് അടിസ്ഥാനപരമായ പിശകുണ്ട് അങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് പുതിയ ആശയങ്ങളുണ്ട് അടിസ്ഥാനപരമായ തകരാറില്ല എന്താണ് തകരാറ് ഏ അതൊന്നുമല്ല എന്റെ പ്രതീക്ഷ അസ്തമിച്ച് ഞാൻ തന്നെ പറയാം അതായത് ഒരു വ്യക്തി നന്നാകാന്ന് പറഞ്ഞാൽ വ്യക്തി നല്ല ആശയങ്ങളെ ഉൾക്കൊണ്ട് നല്ല ചിന്തകളെ ഉൾക്കൊണ്ട് വ്യക്തിയിൽ പരിവർത്തനം അന്ന് നന്നാകാമെന്നുള്ളതാണ് ആ വ്യക്തി സ്വീകരിക്കുന്ന ആശയം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ആശയമാണെങ്കിൽ മാത്രമേ എന്നുവെച്ചാൽ മനുഷ്യ സമൂഹത്തെ ഒന്നായി കാണാൻ ഉപകരിക്കുന്ന ഒരു ആശയം മാത്രമാണെങ്കിൽ ആ ആശയത്തെ ഒരു സമൂഹത്തിലെ വ്യക്തികൾ സ്വീകരിക്കുമ്പോൾ ആ സമൂഹം നന്നാവത്തുള്ളൂ ആ വ്യക്തി എന്ത് ആശയം സ്വീകരിക്കുന്നു എന്നുള്ളത് അതൊരു പ്രധാനമാണ് അല്ലെങ്കിൽ ഇപ്പം ഞാൻ വ്യക്തി നന്നായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു തീവ്രവാദി വിചാരിക്കണം എന്താണ് ഞാൻ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് എന്താണ് ഹതോവ പ്രാപ്സി സ്വർഗം വിത്വവ പോഷസി മഹി അയാളെ സംബന്ധിച്ച ആശയം വളരെ കേവലമാണ് അയാൾ നന്നാകുകയാണ് അയാൾ വീരസ്വർഗത്തെ പ്രാപിക്കുകയാണ് ആ നിഷ്ഠമായ ആശയത്തിൽ ആ വ്യക്തി സ്വയം എന്താണ് രൂപപ്പെട്ടു പരിവർത്തനപ്പെട്ടു എന്ന് കരുതുമ്പോഴും ആ ആശയത്തിനുള്ള കുഴപ്പം എന്താണ് അതിന് സാമൂഹ്യ പ്രതിബദ്ധതയില്ല അതായത് അയാൾ സ്വീകരിച്ചിരിക്കുന്ന ആശയം എന്ന് പറയുന്നത് സമൂഹത്തെ ഒന്നായി കണ്ട് മനുഷ്യരും ഒന്നായി കണ്ട് എല്ലാ മനുഷ്യന്റെയും പരിവർത്തനത്തിന് ഉതകുന്ന ഒരാശയമല്ല തന്റെ അല്ലെങ്കിൽ തന്റെ ഒരു ഗ്രൂപ്പിന്റെ ചിലപ്പോൾ തന്റേതായിരിക്കും അല്ലെങ്കിൽ തന്റെ ഒരു ഗ്രൂപ്പിന്റെ അതിനെ മുൻനിർത്തി കാണുന്ന വ്യക്തി പരിവർത്തനം എന്ന് പറയുന്നത് ചിലപ്പോൾ അതൊരു ഗ്രൂപ്പിൽ കുറച്ച് പേർക്ക് സഹായിച്ചിട്ടുണ്ട് ഒരിക്കലും ഒരു സമൂഹ പരിവർത്തനത്തിന് അത് ഉപകരിക്കുന്നു അവിടെയാണ് തകരാറ് അപ്പൊ നമ്മൾ സ്വീകരിക്കുന്ന ആശയം എന്ന് പറയുന്നത് എന്താണ് ഒരാശയത്തെ സ്വീകരിക്കുമ്പോൾ ആദ്യം ഈ ആശയം കൊണ്ട് ഇതിൽ എന്തൊക്കെ മാറ്റം വരുന്നു ഈ മാറ്റം ഇതേ മാറ്റം ഇത് ആര് സ്വീകരിച്ചാലും സമൂഹത്തിന് എല്ലാവർക്കും ഉണ്ടാകുമോ എന്നുള്ള കൂടി ചിന്തിക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ എന്തുവരും നമ്മൾ വ്യക്തി നിർമ്മാണത്തിലൂടെ സമൂഹത്തെ നിർമ്മിക്കാൻ പോകുമ്പോൾ ഇവിടെ പലതരത്തിലുള്ള ഗ്രൂപ്പുകളെ സൃഷ്ടിക്കും ഈ ഗ്രൂപ്പുകളെന്തേ പരസ്പരം മേൽക്കൊന്നിക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യും അതാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഏത് ഇസങ്ങൾ സ്വീകരിക്കുന്നിടത്തും ഇതാണ് പ്രശ്നം വരുന്നത് അതുപോലെ അപ്പൊ വ്യക്തിയുടെ കാഴ്ചപ്പാട് തന്നെ ആത്യന്തികമായി അടിസ്ഥാനപരമായി മാറണം തന്റെ പരിവർത്തനം എന്ന് പറയുന്നത് എന്താണ് തന്റെ ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ തന്റെ കുടുംബത്തിന്റെ എന്താണ് എന്ന് പറഞ്ഞാൽ ഇപ്പോ എന്താണ് നമ്മൾ തന്നെ ഇപ്പൊ ചിന്തിക്കുകയാണ് ഞാൻ ഉൾപ്പെടെ ഞാൻ നന്നായാൽ ഈ ആശ്രമം നന്നാവും എന്ന് ചിന്തിച്ചാൽ നല്ലതാണ് പക്ഷെ എന്താണ് ഞാൻ നന്നായാൽ ഈ സമൂഹം നന്നാവും എന്ന് ചിന്തിക്കുന്നതാണ് കുറച്ചുകൂടി ഭേദപ്പെട്ട അപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആശയങ്ങളിലൂടെ വ്യക്തികളിൽ മാറ്റം വന്നാൽ മാത്രമേ അത് മനുഷ്യ സമൂഹത്തിന്റെ പരിവർത്തനമായി മാറും അല്ലെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത് ഗ്രൂപ്പുകളെ സൃഷ്ടിക്കും ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഒരാശ്രമമോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റോ ഒരു രാജ്യമോ ആയാലും പ്രശ്നമാണ് ഒരു ജാതിയായ പ്രശ്നമാണ് ഒരു മതമായ പ്രശ്നമാണ് എല്ലാം സംഘർഷത്തിലേക്ക് നയിക്കും അപ്പൊ സമൂഹം എന്ന് നമ്മൾ കാണുന്നത് മനുഷ്യരെ മനുഷ്യ സമൂഹത്തെ കാണുന്നു അതാണ് ഈ വ്യക്തി നിർമ്മാണം കൊണ്ടുള്ള രാഷ്ട്ര നിർമ്മാണം എന്നൊക്കെ പറയുന്നത് സംഘർഷത്തിന് കാരണമായി തീരുന്നത് അങ്ങനെ സ്വീകരിക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടെ വിശാലമായി ചിന്തിക്കേണ്ടി വരും അവിടെ സ്വാർത്ഥത വിട്ട് എന്താണ് എന്റേത് അതിലുപരിയായി ചിന്തിക്കേണ്ടി വരും എന്താണ് എന്റെ ആശ്രമം എന്റെ വീട് എന്റെ പഞ്ചായത്ത് എന്റെ സ്റ്റേറ്റ് എന്റെ മതം എന്റെ ജാതി എന്റെ വർഗം മനുഷ്യന് എല്ലാം ഉപരിയായിട്ട് മനുഷ്യൻ ചിന്തിക്കുന്ന സമയത്ത് മാത്രമേ വ്യക്തി നിർമ്മാണം കൊണ്ട് സമൂഹത്തിന് മാറ്റം വരുന്നു അതുകൊണ്ട് ഈ എന്താണ് പഴഞ്ചൻ ആധുനിക ലോകത്ത് കൊണ്ടു നടക്കുന്നു അതൊക്കെ പരിസ്ഥിതി ദൂരെ അതല്ലേ നമ്മൾ പരിവർത്തനത്തിന് സ്വീകരിക്കുന്ന ആശയം എന്ന് പറയുന്നത് സമൂഹ പ്രതിബദ്ധതയുള്ളതായിരിക്കണം ആ സമൂഹം എന്ന് പറയുന്നത് സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ് അതാണ് ആദ്യം മനസ്സിലാക്കുന്നത് മനസ്സിലായി നമ്മൾ ഈ സമൂഹം എന്ന് വിളിക്കുന്നത് എന്താണ് നമ്മുടെ ജാതിയാണ് നമ്മുടെ ആശ്രമത്തിൽ കഴിയുന്നവരാണ് അതോ നമ്മുടെ രാജ്യത്ത് കഴിയുന്നവരാണോ അതോ നമ്മുടെ മതത്തിൽപ്പെട്ടവരാണോ അതോ സ്ത്രീ പുരുഷൻ എന്ന് പറയുന്നത് നമ്മുടെ വർഗത്തിൽപ്പെട്ടവരാണോ ആരെയാണ് നമ്മൾ സമൂഹം എന്ന് പറയുന്നത് ഏഹ് അത് അർത്ഥമറിയാത്ത ഒരു കാര്യം പറയുന്നത് മലയാളത്തിൽ പറയുന്നു അതൊക്കെ അർത്ഥമറിയാതെ പ്രയോഗിക്കുന്ന വാക്യങ്ങളാണ് മലയാളത്തിൽ ചിന്തിക്കുന്നത് ഞാൻ മലയാളത്തിലാണ് പറയുന്നത് ആരാണ് ആ എന്ന് പറയും എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു അപ്പൊ മാനവരാശി എന്ന് പറയുമ്പോൾ അത് വർഗ വർണ്ണ ജാതി മത ഭേദങ്ങൾക്ക് അതീതമായിരിക്കണം വെറുതെ മാനവരാശി എന്ന് പറഞ്ഞ പോലെ അതീതമായി മനുഷ്യനെ കാണുന്ന ആ മനുഷ്യ സമുദായം എന്റെ താല്പര്യത്തിന് വേണ്ടി ചിന്തിക്കുമ്പോൾ ശരിയാണ് ഈ പറഞ്ഞു വ്യക്തി നിർമ്മാണത്തിലൂടെ സമൂഹത്തിന് മാറ്റം വരും അങ്ങനെ വരുമ്പോഴേ അത് വരുത്തും അല്ലെങ്കിൽ നമ്മൾ എന്താണ് സമൂഹത്തിന്റെ നന്മ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പിന്റെ നന്മയാണ് നമ്മൾ പറയുന്നത് ആ ഗ്രൂപ്പ് ഏതുമാകാം ജാതിയുടെ ഗ്രൂപ്പാവാം മതത്തിന്റെ ഗ്രൂപ്പാവാം വർഗത്തിന്റെ ഗ്രൂപ്പാവാം വർണ്ണത്തിന്റെ ഗ്രൂപ്പാവാം പല പല ഗ്രൂപ്പുകളാവാം ഗ്രൂപ്പുകളല്ല സമുദായം എന്ന് അങ്ങനെ ആകാൻ പാടില്ല അങ്ങനെ ഒരു ആശയത്തിൽ മാത്രമേ അത് ശരിയാവൂ അപ്പോൾ അടിസ്ഥാനപരമായി നമ്മുടെ കാഴ്ചപ്പാട് മാറണം അവിടെയാണ് വ്യക്തി നിർമ്മാണത്തിലൂടെ എന്ത് സംഭവിക്കുന്നത് സാമൂഹ്യ പരിവർത്തനം സംഭവിക്കുന്നത് അങ്ങനെ തന്നെ മനസ്സിൽ ഇന്ന് ഞാൻ പറയുന്നത് എന്റെ സ്വന്തം അഭിപ്രായം ആധുനിക മനുഷ്യൻ അങ്ങനെ ചിന്തിക്കും പിന്നെ ഈ വസുദൈവ കുടുംബകം എന്നൊക്കെ പറയുന്നതിന് വരുന്ന പോരായ്മ എന്താണ് അതുകൂടെ നമ്മൾ മനസ്സിലാക്കും എന്താണ് പോരായ്മ അതായത് കുടുംബകം എന്ന് വെച്ചാൽ കുടുംബ ഏവ കുടുംബകം മനസ്സിലാവും കുടുംബത്തെയാണ് കുടുംബകം എന്ന് പറയുന്നത് കുടുംബത്തെയാണ് ഈ വസുധ എന്ന് വെച്ചാൽ ഭൂമി ഒരു കുടുംബമാണ് ഈ വസുധ എന്ന് പറയുന്ന കാലത്ത് പറഞ്ഞ കാലത്ത് ഈ വസുതയെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പവും വരുന്ന വളരെ പരിമിതമാണ് അതാണ് എന്റെ പ്രശ്നം അതായത് ഈ വസുത ഈ ഭൂമി എന്ന് പറയുന്നത് എന്താണ് വളരെ വിചിത്രമായ സ്വഭാവ രീതികളും ആചാരമര്യാദകളും വിശ്വാസങ്ങളും എല്ലാം ഉള്ള വിഭിന്ന മനുഷ്യർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലമാണെന്നുള്ള ബോധമില്ലായിരുന്നു കാരണം ഭൂമിശാസ്ത്രപരമായ അറിവ് വളരെ പരിമിതമായിരുന്നു ഭൂമിയെക്കുറിച്ച് എന്താണ് വളരെ പ്രാകൃതമായ അറിവുണ്ടായിരുന്നു അവർക്കറിയില്ലായിരുന്നു ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു ദേശത്താണ് മനുഷ്യനുണ്ടായതെന്നും അവിടെ നിന്ന് അവൻ സഞ്ചരിച്ച് ലോകം മുഴുവൻ വ്യാപിച്ചതെന്നും ആ ലോകത്ത് പലരും വ്യാപിച്ചു പോകുന്നു പല രീതിയിലും പല ആചാരത്തിലും പല വിശ്വാസത്തിനും കഴിയണം ആഗ്രഹിക്കുന്നു അവർ വസുധ എന്ന് പറയുന്നത് അവർക്കറിയാവുന്ന ഒരു ഭൂഖണ്ഡത്തെയാണ് അവിടെയുള്ള ജനങ്ങളെല്ലാം ഒരുമിച്ച് കഴിയണം നല്ല ആശയമാണ് അപ്പോൾ നമുക്ക് ഒരു ഒരുമിച്ച് കഴിയാന്ന് പറയുന്നത് വലിയ ആശയമാണ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത മനുഷ്യ വിഭാഗങ്ങളെ ലോകത്ത് പലയിടത്തും കിടക്കുന്നു അവരെ കൂടെ ഉൾക്കൊള്ളുന്നിടത്താണ് അതിന്റെ അർത്ഥവ്യാപ്തി പൂർണ്ണമാകുന്നത് അത് മനുഷ്യന്റെ പരിമിതമായ ഒരു അറിവിനെന്ന് പറഞ്ഞാണ് അതിപ്പോ നമ്മള് എന്താണ് ഈ ആശ്രമത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ പറയണം നമ്മളെല്ലാം ഒരു കുടുംബം പോലെ കഴിയണമെന്ന് പറയുന്നത് ആർത്ഥമേ അർത്ഥമേ ഉള്ളൂ ഈ ഇതിനകത്ത് കഴിയുന്നവരുടെ ഒരു കുടുംബം പോലെ കഴിഞ്ഞെന്ന് വിചാരിച്ച് പ്രശ്നങ്ങൾ തീരും ഈ ഇതിനകത്ത് കഴിയുന്നവരും ഒരു കുടുംബം പോലെ കഴിയുന്നതും കഴിയാതിരിക്കുന്നതും ഈ ലോകത്തിന്റെ പ്രശ്നമാണ് അത് ലോകത്തിന്റെ പ്രശ്നമല്ല അത് നമ്മുടെ ഒരു ചെറിയ വൃത്തത്തിനകത്തുള്ള പ്രശ്നങ്ങളാണ് ഒരു ചെറിയൊരു വൃത്തം വരച്ചിട്ട് അതിനകത്ത് നിന്നുകൊണ്ട് നമ്മുടെ കുടുംബം പോലെ കഴിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് ശബ്ദത്തിന് വലിയ അർത്ഥമില്ല അതാണ് അപ്പോൾ എന്താണ് നമ്മൾ എല്ലാ ചിന്താധാരകളും വിഭിന്നമായ ആശയങ്ങളെയും അതിലേക്ക് എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റും എന്നോട് ചിന്തിച്ചിട്ട് വേണം അത് അതിനെക്കുറിച്ച് ബോധം വേണ്ടേ അതിനെക്കുറിച്ച് ബോധം വേണം അതില്ലാത്തടത്ത് പറഞ്ഞു വെറുതെ ആശയങ്ങൾ പറഞ്ഞിട്ട് കാര്യം ആശയങ്ങളിൽ തന്നെ ഒരു വ്യക്തത ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾ ഈ പൂർവ്വകാലത്ത് നോക്കിയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിടത്ത് മുമ്പോട്ട് വയ്ക്കാൻ പറ്റും ഭാവിയെ നോക്കി ജീവിച്ചാലേ മനുഷ്യന് മുമ്പോട്ട് പോകാൻ പറ്റും പൂർവകാലം ഗതം ഗതം പോയത് പോയത് തന്നെ അത് തിരിച്ചു വരാൻ പോകുന്നില്ല അങ്ങനെ തിരിച്ചു കൊണ്ടുവരാനും സാധ്യമല്ല അത് തിരിച്ചു കൊണ്ടുവരുന്നത് ഇതാണ് ഇത് നിങ്ങൾക്ക് ഒരിക്കലും കാളവണ്ടിക്കാരി സഞ്ചരിക്കാൻ ഒക്കത്തില്ല നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും ശരി അത് നടക്കുന്ന കാര്യം പിന്നെ അത് സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുക എന്നൊക്കെ പറയും ബുദ്ധിശൂന്യരായിരുന്നു ചോദിച്ചുകൊണ്ട് ഇത്രയും പറഞ്ഞതേ ഉള്ളൂ നമ്മുടെ വിഷയത്തിലേക്ക് പോകാം അപ്പോ ലീലാ വിഭൂതിയെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു മഹാവാക്യത്തിൽ അടുത്ത് വരുന്നത് ശ്രീമൻ നാരായണൻ നാരായണന്റെ അവതാരം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് ഇപ്പോഴാ വരുന്നത് നിത്യ അത് താർക്കികന്മാർ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ പരമാണുക്കളെ ഉപാദാനമായി സ്വീകരിച്ച് ഈശ്വരൻ സൃഷ്ടിക്കുന്നു അതൊന്നും ഇവിടെ ഞങ്ങൾക്ക് സമ്മതമല്ല ഏ ആ തർക്ക താർക്കികന്മാരെ കണ്ടിക്കുന്നു താർക്കികമാരുടെ രീതി സമ്മതമെല്ലാം ഞാൻ പറഞ്ഞതാണ് കൂടുതൽ തർക്കത്തിലേക്കൊക്കെ പോകണം പിന്നെ അതെല്ലാം പറയേണ്ടത് എന്താണ് സംയോഗം വിഭാഗം ഗത്വം പ്രത്യത്വം എല്ലാ കാര്യങ്ങളും വിശദീകരിക്കേണ്ടി വരും തൊണ്ടപ്പെട്ടു തൊണ്ട പൊട്ടുമെന്നല്ല അതുകൊണ്ട് യാതൊരു പ്രയോജനം ഇവിടെ ഉണ്ടാകത്തില്ല ഇവിടെ ചെയ്യുന്ന ആൾക്കാർ അതിന് പറ്റിയത് അതുകൊണ്ട് അതുകൊണ്ടൊക്കെ തർക്കം എഴുതി പഠിക്കും തർക്കം പഠിച്ചവരടുത്തൊക്കെ പറഞ്ഞാൽ ശരിയാവും തർക്കം പഠിക്കാത്തവരടുത്ത് അത് പറഞ്ഞിട്ടും പ്രയോജനമില്ല തർക്കം പഠിച്ച് മറന്നു കളഞ്ഞവരടുത്ത് പറഞ്ഞിട്ടും പ്രയോജനമില്ല രണ്ടും ഒരുപോലെ തന്നെ വെറുതെ അടുത്ത് പറയുന്നതാണ് എന്താണോ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നാരായണനും അവതാരനും പരം പുരുഷോത്തമോ നാരായണ ബ്രഹ്മാദി സ്ഥാവരാന്തം അഖിലം ജഗത് സ്വേന മനുഷ്യാണ് ധ്യാന ആരാധനാത്യഗോചര അപാര കാരണം സൗശീല്യ വാത്സല്യ ഔദാര്യ മഹോദ സ്വമേവ രൂപം തത് തത് സജാതീയ സംസ്ഥാനം സസ്വഭാവം അജഹദേവ കുർവൻ തേഷു തേഷു ലോകേഷു അവധി അവധി തൈ തൈ ആരാധിത തത്തധിഷ്ഠാനരൂപം ധർമ്മ അർത്ഥ കാമ മോക്ഷ ഫലം പ്രയച്ഛ ഭൂഭാരണവകാരണ അപദേശേന അസ്മദാദീനാമി സമാശ്രയേണ അവതീര്യ ഊർവ്യാം സകല മാനന്യ നയന വിഷയകാം കഥ തീരുന്നില്ല അല്ലാതെ നമ്മളെ തൽക്കാലം നിർത്താം ഇത്രയും പറഞ്ഞിട്ട് അപ്പോ നാരായണൻ അവതരിച്ചു എന്താണ് അവതാരം കൃത്യമായി പറയുന്നു പ്രമാണം വെച്ചുകൊണ്ടാണ് എന്തിനു നമുക്ക് അവതാരം എന്ന് പറയാം എന്തിനവതരിച്ചു എന്നുവെച്ചാൽ എന്തിനു വേണ്ടിയാണ് അവതരിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം ഇവിടെ വ്യക്തമായി പറയും ഇത് വ്യക്തമായിട്ട് അദ്വൈതികളൊന്നും പറയുന്നില്ല ഭക്ഷ്യകാലം ഒറ്റ വാക്യത്തിന്റെ അവതാരം എന്ന് പറഞ്ഞതേ എന്താണ് എന്നുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്താണ് രാമ കൃഷ്ണാദി അവതാരങ്ങൾ മനസ്സ് വെച്ചുകൊണ്ട് ഇവിടെ അവതാരത്തെ കുറിച്ച് പറയുന്നു മാത്രമല്ല വരാഹ പോലെയുള്ള അവതാരങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നു അതെല്ലാം മനസ്സ് വെച്ചുകൊണ്ട് പറയും അപ്പൊ എന്താണ് അവതാരം എന്ന് മനസ്സിലാകണ്ടേ നമ്മൾ ധരിച്ചിരിക്കുന്നത് പ്രശ്നമല്ല നമുക്കിപ്പോ ആരെയും അവതാരമൊന്നും നമുക്ക് വിശ്വസിക്കാം സങ്കല്പിക്കാം പറയാം അത് വേറൊരർത്ഥത്തിലാണ് ഗീതയിൽ തന്നെ പറയുന്നത് വിഭൂതിമൻ സത്വം ശ്രീമദ്വർജിതമേവ തദ്ദേവാചത്വം മമ ദേശം തേജോംശ സംഭവം അത് ഈശ്വര ഇവിടെ എന്തെങ്കിലും വിശേഷത മനുഷ്യരുടെ കാണുന്നുണ്ടെങ്കിൽ മനുഷ്യരിൽ പ്രത്യേകമായ ഞാൻ ഐശ്വര്യം വൈരാഗ്യം പതി ഗുണങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിൽ അതിനെല്ലാം നമുക്ക് അവതാരം എന്ന് പറയാം അതൊക്കെ എന്താണ് തേജോവിശ സംഭവമാണ് ഈശ്വരന്റെ ഒരു തേജോംശത്തിൽ നിന്നുണ്ടായിരുന്ന ഒരു വലിയ തീക്കുണ്ടത്തിൽ നിന്നൊരു തീപ്പരി തെറിച്ചതുപോലെ അങ്ങനെ കണക്കാക്കുന്നു ഇവിടെ പറയുന്ന അവതാരമാണ് ഇവിടെ അങ്ങനെയുള്ള ഒരു അവതാരത്തെ അല്ല പറയുന്നത് മറ്റതും അങ്ങനെ തന്നെയാണ് പക്ഷെ അത് വ്യത്യാസമുണ്ട് അപ്പൊ അവതാരങ്ങളിൽ വിശ്വസിക്കുന്നവര് ഈ അവതാരം എന്താണെന്നുള്ള വ്യക്തമായി ഇതിനൊന്നും ഇതിനെ മനസ്സിലാക്കും പരം ബ്രഹ്മ പുരുഷോത്തമോ നാരായണ അവിടെ ഇവിടെ മൂന്ന് നാമം പറയുന്നുണ്ട് ഒന്ന് പരംബ്രഹ്മ മറ്റൊന്ന് പുരുഷോത്തമൻ നാരായണൻ അപ്പൊ ഈശ്വരനിങ്ങനെ ഒരുപാട് നാമങ്ങളുണ്ട് സഹസ്രനാമം ഉണ്ടല്ലോ എല്ലാ നാമങ്ങളും സാമാന്യ നാമങ്ങളും ഒരേ ഒരു നാമം വിശേഷനാമമാണ് അതേതാണ് നാരായണൻ എന്നാണ് പറയുന്നത് അത് ഒരു നിർബന്ധമാണ് പൂർവോട്ടർ എന്ന് പറയുന്ന ആ സാമാന്യ നാമങ്ങൾ ഒരുപാടെങ്കിലും വിശേഷമായി ഒരു നാമമേ എന്താണ് അത് നാരായണനാണ് ശൈവന്മാർ ഒരു ഒരു നാമമേ നമ്മൾ ചെയ്യും ഏതാണ് ശിവൻ ഞാനൊരു ഒരു ഇസ്ലാമിക പണ്ഡിതനാണ് സംസാരിച്ചത് എന്തായാലും ഈശ്വരനാണല്ലോ ജഗത് കർത്താവ് ജഗത് സൃഷ്ടിച്ചത് ഉണ്ടല്ലോ കുറച്ച് ശ്രമത സാഹചര്യങ്ങൾ പറയും എല്ലാ മതങ്ങളിലും പറയുന്ന ദൈവം ഒന്ന് തന്നെയാണ് അത് ഖുർആാനിൽ പറയുന്നതും ബൈബിളിൽ പറയുന്നതും വേദങ്ങളിൽ പറയുന്നതും എല്ലാം ഒരു ദൈവം തന്നെയാണ് ഞങ്ങൾക്ക് അതൊന്നും അഭിപ്രായ വ്യത്യാസമില്ല ശരി അപ്പൊ ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഖുർആാനിൽ പറയുന്ന ദൈവത്തെ അള്ളാഹു എന്ന് പറയുന്നതിന് പകരം മഹാവിഷ്ണു എന്ന് പറയാൻ പറ്റുമോ അത് പറ്റത്തില്ല അത് ഞങ്ങൾ അംഗീകരിക്കത്തില്ല ഇത് എല്ലായിടത്തുള്ള പ്രശ്നമാണ് നിങ്ങളുടെ ബ്രഹ്മത്തിന് ഞാനിവിടെ എന്തും കൊണ്ട് അല്ലാഹു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നെ ഇവിടുന്ന് അടിച്ചോടി ഓടിക്കും ഓടിതുണി ഇല്ലാതെ ഓടേണ്ടി വരും ഇവിടെ ഏഹ് ഞാനും ബ്രഹ്മത്തിന് ഒരു അല്ലാഹു അല്ലാഹു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കൂടെ ഏ അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് തീവ്രവാദികളുടെ സ്ഥലമാണ് എനിക്കത്ര വിശ്വാസം ഒരാളങ്ങനെ ഉണ്ടെങ്കിൽ എന്തോ പൂർവ്വപുണ്യം കൊണ്ടെന്നേ പറയാം പക്ഷെ മറ്റൊന്നുകൂടെ എപ്പോഴും എന്റെ മനസ്സിലുണ്ട് അമ്മ പറഞ്ഞ കാര്യം അത് അടിസ്ഥാനമാക്കിയാണ് ഞാൻ ഈ പറയുന്നത് മുഴുവൻ മനസ്സിലായി ഞാൻ ആവർത്തിക്കാവുന്നു പറഞ്ഞ് പറയുന്നില്ലെന്നേ ഉള്ളൂ അടിസ്ഥാനപരമായ അതൊക്കെ എന്റെ ഉള്ളിൽ കിടപ്പുണ്ട് അത് ഞാൻ എന്താണ് ഒട്ടും കുറച്ച് കാണുന്ന ഒരു കാര്യമല്ല പിന്നെ നിങ്ങളെയൊക്കെ പോലെ എപ്പോഴും ഇങ്ങനെ പാടിപ്പോഴത്തെ ഞാൻ നടക്കും നടക്കുന്നില്ലെന്നേ ഉള്ളൂ അത് നിങ്ങളൊക്കെ ഉണ്ടല്ലോ എന്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അടിസ്ഥാനപരമായി ഞാനത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാനീ പറയുന്നത് അതുകൊണ്ട് എനിക്കത്ര വിശ്വാസം പോരാ അമ്മയ്ക്ക് ഇവിടെയുള്ള ഒരു മനുഷ്യരെയും വിശ്വാസമില്ലാന്ന് എന്നോട് പറഞ്ഞാണ് പിന്നെ ഞാൻ എങ്ങനെ അവരെ വിശ്വസിക്കും ഒരാളെ കിടന്ന് വിശ്വസിക്കാം തുറന്ന് പറഞ്ഞു അപ്പൊ ഇനി പോലും ഞാൻ ബ്രഹ്മത്തിന് പകരം പറയുന്ന എന്തായിരിക്കും അള്ളാഹു നാരായണന് പകരം പറയുന്ന എന്തായിരിക്കും അള്ളാഹു സമ്മതിച്ചോ എൻ ആ അപ്പോഴും പറയുന്നത് എന്താണ് എന്റെ സ്വാമിയുടെ ഇഷ്ടമൊന്നും എന്റെ ഇഷ്ടമല്ല ഇവിടെ പ്രശ്നം സാറിയുടെ ഇഷ്ടമില്ല സ്വന്തം ഇഷ്ടമാണോന്നില്ലല്ലോ വീണ്ടും പ്രശ്നം അവശേഷിക്കുക എന്തായാലും എനിക്ക് ധൈര്യമില്ല അത് പറയാം ഗ്രാമറ് അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ അത് മനുഷ്യ ഉൾക്കൊള്ളുന്നതല്ല നമ്മളൊരു ഭംഗി വാക്കൊക്കെ പലതും പറയുമെങ്കിലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്നത് വളരെ വളരെ സങ്കുചിതമായ ഭംഗി വാക്ക് നമ്മൾ പറയും അത് ശരിയാണ് ഞാൻ അമ്മയുടെ ഒരു ശിഷ്യനോട് ഇവിടെ തന്നെയുള്ള ഒരു ശിഷ്യൻ കാവ്യ കൊടുത്ത ശിഷ്യനോട് ചോദിച്ചു അമ്മ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അമ്മയുടെ മതം എന്ന് പറയുന്നത് പ്രേമമാണ് അമ്മ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന എന്താണ് പരമത വിദ്വേഷവും അസഹിഷ്ണുതയൊക്കെ എങ്ങനെ അതിനോട് യോജിക്കും എന്ന് പറഞ്ഞപ്പോൾ ആൾ തുറന്നെന്നോട് പറഞ്ഞു അമ്മയുടെ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല അമ്മയുടെ സന്യാസി ശിഷ്യനാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ ഒരു മതം എന്ന് പറഞ്ഞാൽ അതിനോട് നമ്മൾ യോജിക്കത്തില്ല നമ്മൾ മതം വേറെയാണ് ആ മതത്തിൽ നിന്ന് വരും പരമത അസഹിഷ്ണുതയൊക്കെ വരും സ്വാഭാവികമാണ് എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇവിടെ ഉള്ളത് ഇവര് ഇരുപത്തിയേഴ് മണിക്കൂർ പൊട്ടിപ്പാടുന്ന അമ്മയെ കുറിച്ചാണ് അത് വേറെ സത്യം ഏവം ബ്രഹ്മലക്ഷണ യോഗ നാരായണ ശിവ പരബ്രഹ്മത്വം ദർശിക്കുന്നു ഇതുവരെ പറഞ്ഞ എന്താണ് ബ്രഹ്മലക്ഷണമൊക്കെ നാരായണനായി വിളിക്കുന്നത് എന്താണ് സൃഷ്ടിസ്ഥിതി ലയ കാരണം അതാണ് നേരത്തെ പറഞ്ഞത് അതാണ് ബ്രഹ്മലക്ഷണം ജന്മാന്ത്യസ്യത ഇതൊക്കെ യോജിക്കുന്ന എവിടെ നാരായണനാണ് ശിവനിലോ അള്ളാഹുവിലോ അല്ല യാഹുവായിലല്ല അതാണ് പരബ്രഹ്മത്വം ദർശിക്കുന്നത് അതാണ് പരബ്രഹ്മ വ്യാഖ്യാനത്തിലാണ് സബ്രഹ്മ ആത്മാതി സാമാന്യ ശബ്ദാനാം നാരായണാഖ്യ വിശേഷ പര്യവസ്ഥാനം ഒരുപാട് ശബ്ദങ്ങളുണ്ട് സത് ബ്രഹ്മ ആത്മ ആകാശ ദിവ് എത്രയോ ശബ്ദങ്ങളുണ്ട് പരമാത്മാ അതാണ് സത് ബ്രഹ്മാദി സത് ബ്രഹ്മം തുടങ്ങിയ നിരവധി ശബ്ദങ്ങളുണ്ട് സാമാന്യ ശബ്ദാന നാരായണാഖ്യ വിശേഷ ദിവസമാണ് പക്ഷെ എല്ലാം ഇവിടെ അവസാനിക്കണം നാരായണൻ എന്ന് തന്നെ പറയണം വേറൊന്നും പറയാൻ പാടില്ല അതുകൊണ്ട് വൈഷ്ണവന്മാരൊരിക്കലും സ്വപ്നത്തിൽ പോലും ശിവ എന്ന് ഉച്ചരിക്കത്തില്ല ഉച്ചരിക്കുന്നതന്നെ എന്താണോ പാപമാണ് നാരായണൻ എന്ന് പറയും അതെ അവരിങ്ങനെ ചെവിയിൽ രണ്ട് ചെവിയിൽ പിടിച്ചിട്ട് വായിൽ ഇങ്ങനെയായിട്ട് അടിക്കുന്ന കണ്ടിട്ടുണ്ട് അബദ്ധം പറ്റി ഏ ഒരുപാട് ശിവനിന്ദാപരമായ ഭാഗങ്ങളും വ്യാഖ്യാനങ്ങളിൽ വരും ശിവനെ നിന്ദിച്ചാൽ മതിയല്ലോ ഇത് വ്യാഖ്യാനങ്ങളിലെല്ലാം പറയും ശിവനിന്ദാപരമായി ആ അത് ചെവിയാൻ പാടില്ല എന്ന് മാത്രമല്ല ശിവനാമം കേൾക്കാതിരിക്കാൻ വേണ്ടി ചെവിയിൽ മണിയും നോക്കി നടക്കുന്ന വൈഷ്ണവന്മാരുണ്ട് അതെപ്പോഴും കിടി കിടിയിൽ അടിച്ചുകൊണ്ടിരിക്കും എവിടെയാണെങ്കിലും ശിവന്റെ നാമം വന്നു അത് മാത്രം വേറെന്ത് കേട്ടാലും കുഴപ്പമില്ല ആ നാമം ചെവിയിൽ പതിയാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ചെറിയ മണി ചെവിയിൽ കെട്ടിത്തൂക്കിയത് കാളയുടെയൊക്കെ കഴുത്തിന് മണി കെട്ടിയിരിക്കും പോലെ ഏഹ് വൈഷ്ണവന്മാര് ഒരാൾ ചെയ്യുന്നതല്ല നിങ്ങൾ കുംഭമേളയ്ക്കൊക്കെ അവിടെ ചെന്നാൽ കാണാം തലയിൽ മൈപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ ചെവിയിൽ മണിയും കെട്ടി തൊക്കിക്കലിക്ക് ചെരിഞ്ഞ് നടക്കുന്നു വൈഷ്ണവന്മാർ ഞാൻ വൈഷ്ണവന്മാരെ കുറിച്ചാണ് പറയുന്നത് അതിൽ ഇന്ന് ആധുനികന്മാരായ കുറച്ച് ബോധമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അത് അംഗീകരിച്ചത് എല്ലാവരും അങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കൂട്ടത്തിൽ എല്ലാവരും അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ തന്നെയാണ് പലരും പല രീതിയിലാണ് അതെല്ലായിടത്തും കാണും പൊതുവെ പറയുകയാണ് പിന്നെ ഈ ശാസ്ത്രത്തിനാണെങ്കിൽ വൈഷ്ണവ സാഹിത്യത്തിൽ നിന്ദമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു ശിവന് നേരിച്ച എന്തെങ്കിലും നിവേദ്യം കഴിച്ചു കഴിഞ്ഞാൽ നരകമാണെന്ന് പറയുന്നു ഒന്ന് കഴിക്കാൻ പാടില്ല അത് രൂപം തന്നെ ഉണ്ടായിരുന്നു ശിവനാണെങ്കിലോ പാമ്പ് എരുമ്പ് തലയോട്ടി ചാരമൊക്കെ വരുമ്പോൾ ഇനി ഒരു വൃത്തിയില്ല വിഷ്ണുവാണെങ്കിലോ കുളിച്ച് സ്വാപ്പകത്തേക്ക് കുട്ടപ്പനായി ഇങ്ങനെ എന്താണ് ഇരിക്കുന്ന കണ്ടിട്ടില്ല ശിവനെ പോലെയാണ് ഇങ്ങനെ എങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ എങ്ങനെ യോജിക്കും ഒരാണെങ്കിൽ മഹാവൃത്തി ദീനമായി ജീവിക്കുന്നു മറ്റൊരാണെങ്കിൽ എന്താണ് ചന്ദ്രിക സോപ്പകത്തിൽ ഇങ്ങനെ എപ്പോഴും നല്ല കുട്ടപ്പനായിരിക്കും ഇവരെങ്ങനെ യോജിക്കുന്നില്ല നിങ്ങൾ ഒന്നാകാൻ ശ്രമിച്ചാൽ അങ്ങനെ ഒന്നാവും പുരാണങ്ങളിലൂടെ നോക്കണ്ടേ അപ്പൊ ഈ സത്ത് ബ്രഹ്മ തുടങ്ങിയ സാമാന്യ ശബ്ദങ്ങൾ എല്ലാം എന്താണ് നാരായണാക്കി വിശേഷപ്പെടുന്നത് എല്ലാം നാരായണൻ എന്ന് പറയുന്ന അവസാനിക്കുന്നു അതാണ് അത് പറയണം നാരായണ നാരായണ എന്നേ പറയണം നിങ്ങൾക്ക് അതറിയാൻ വയ്യാതെ നമ്മ ശിവായ നമ്മ ശിവായ എന്നൊക്കെ പറയുന്നു വിചാരിച്ചു ശരിയല്ലെന്ന് അവിടെ പറയുന്നത് പിന്നെ എന്ത് പറയുന്നു നാരായണ നാരായണ നാരായണ പരംബ്രഹ്മ ഇത് ശുദ്ധി അനുകാരണ ശ്രുതി തൈത്തിരിയത്തിൽ പറയുന്നുണ്ട് എന്താണ് നാരായണ പരംബ്രഹ്മ വേദം തന്നെ പറയുകയാണ് നാരായണ പരംബ്രഹ്മ ഗീതാശാസ്ത്രേ സമീകരിത ഇത് ഗീതാർത്ഥ സംഗ്രഹശ്ലോകസ്യ പ്രപഞ്ചനം ഇതൊക്കെ ക്രിയത്തെ യാമനാചാര്യൻ ഗീതാർത്ഥ സംഗ്രഹത്തിൽ പറഞ്ഞിരിക്കുന്നു നാരായണ പരംബ്രഹ്മ അവിടെ നാരായണ പറഞ്ഞു സമാഖ്യാത്രയം അസീവ സംഗതം സമാഖ്യാത്രയം ഇവിടെ പറഞ്ഞു മൂന്നെണ്ണം പരംബ്രഹ്മ പുരുഷോത്തമ പരം ബ്രഹ്മ പുരുഷോത്തമ മൂന്ന് ഈ മൂന്നെണ്ണം എന്താണ് അസ്യൈവ സംഗതം അത് നാരായണ അതിന് ചേരുന്നതാണ് നാരായണമാണ് മുഖ്യം ഉദാഹരണം ഉത്തേശ്വത്തേശ്വ സമാധികാത്രയും പ്രമാണയൻ ഇതെന്താണ് ഈ പറഞ്ഞ വിഷയങ്ങളിൽ മൂന്ന് സമാധി അത് ശാസ്ത്രത്തിലുള്ളത് തന്നെയാണ് പക്ഷെ അത് നാരായണനാണ് എവിടെ പറഞ്ഞിരിക്കുന്നു പരമതാമ പവിത്രം പരമം ഭവാൻ ഗീതയിൽ പറഞ്ഞിരിക്കുന്നു പിന്നെ പ്രഥിത പുരുഷോത്തമ അവിടെ പറഞ്ഞിരിക്കുന്നു ഇവിടെ പറഞ്ഞില്ലേ പുരുഷോത്തമ പരന്ധാമ എന്നൊക്കെ പറഞ്ഞില്ലേ യേശ നാരായണ ശ്രീമാൻ കൃഷ്ണ ഏക വിഷയത്തിൽ ചതുർശി ഇതെല്ലാം പറയുന്നത് കൃഷ്ണനെ കുറിച്ചാണ് നാരായണനെ കുറിച്ചാണ് ഹ എന്ന് പറഞ്ഞിരിക്കുന്നത് ഹരിവംശം പി എന്ന് പറഞ്ഞിരിക്കുന്നത് വിഷ്ണു പറഞ്ഞു ഹരിവംശം എന്ന് പറയുന്നത് മഹാഭാരതത്തിന് അനുബന്ധമായി പിൽക്കാലത്ത് കൂട്ടിച്ചേർത്ത ഒരു ഭാഗമാണ് കുറേ കഥകളും കുറേ തത്വങ്ങളും അതിൽ പ്രധാനമായി വരുന്നതാണ് വിഷ്ണു പറഞ്ഞു വിഷ്ണുവിന്റെ അപാദാനങ്ങളെന്ന് പറയുന്നത് എന്താണ് അത് മഹാഭാരതത്തിൽ വൈഷ്ണവന്മാരും കാലത്ത് എഴുതിച്ചേർത്ത് തന്നെയാണ് കാരണം മറ്റ് സംഭവങ്ങളെല്ലാം കഴിഞ്ഞ ശേഷമാണ് വരുന്നത് സ്വർഗത്ത് പാണ്ഡവന്മാരൊക്കെ പോയതിന് ശേഷം വരുന്ന കാര്യങ്ങളാണ് കുറെ കഥകളും മറ്റും അത് സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമ്പ്രദായം അങ്ങനെ ഒരു സമ്പ്രദായമൊന്നും പണ്ഡിതന്മാരുടെ രണ്ട് വ്യാഖ്യാനം അത്രയുള്ളൂ ആധുനികന്മാർ പറയും അതൊക്കെ പിൽക്കാലത്ത് എഴുതി ചേർത്താണ് പ്രാചീനമായ ആൾക്കാർ പറയും അതൊക്കെ മഹാഭാരതം ഇങ്ങനെ അല്ലാതെ പ്രത്യേകിച്ചൊരു മഹാഭാരത സമ്പ്രദായമൊന്നുമില്ല അത് Bhandarkar oriental research institute Mahabharatam ഭാരതത്തിന്റെ പല ഭാഗത്തു നിന്നും താളിയോരങ്ങൾ സംഗ്രഹിച്ച് അവർ എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓൺലൈനിൽ കിട്ടും അതിൽ നോക്കി കഴിഞ്ഞപ്പോൾ ദക്ഷിണ ഭാഗം വേറെ ഉത്തര ഇന്ത്യയിൽ വേറെ ഗുജറാത്തിൽ വേറെ ബംഗാളിൽ വേറെ എല്ലായിടത്തും മഹാഭാരതം വേറെ വേറെയാണ് പൊതുവായുള്ളതെല്ലാം കൂടെ അവർ പറയുന്നത് ഒരു മഹാഭാരതം നിർമ്മിക്കുകയായിരിക്കും ഇതിൽ നിന്നൊക്കെ എന്താ മനസ്സിലാക്കേണ്ടത് പല കാലങ്ങളിലും പല ദേശത്തും പലരും കൂട്ടിച്ചേർക്കുകയും മട്ടിത്തെറിക്കുകയൊക്കെ ചെയ്ത ഒരു നിരന്തര സമുച്ചയമാണ് പിന്നെ ഈ പറയുന്നത് സമ്പ്രദായം എന്ന് പറയുന്നവർ പറയും അങ്ങനെയൊന്നുമല്ല ആദ്യ അന്തം അത് ഒന്ന് തന്നെയാണ് തന്നെയാണെന്നൊക്കെ പറയുന്നത് അപ്പോ അഭേദശ്രുതിയിലാം ഭേദശ്രുതിയിലാം ഘടകശ്രുതി ഇത് നമ്മൾ മുമ്പൊരിക്കൽ വിശദീകരിച്ചു അഭേദശ്രുതി അഹം ബ്രഹ്മാസ്മി ഭേദശ്രുതി ദ്വാസുവർണാസ്വ സദായ ഘടകശ്രുതി അന്തര്യാമി ബ്രാഹ്മണത്തിൽ മുമ്പ് ഞാൻ അത് പ്രത്യേകം വിശദീകരിച്ച പൃഥ്വി അസ്യ ശരീരം പൃഥിവ്യാം തിഷ്ഠൻ പൃഥിവ്യാന്തരോയമേതി പൃഥ്വി നവേദ എന്നൊക്കെ പറഞ്ഞ് മുമ്പ് വിശദീകരിച്ച പിന്നെ കാരണശോധക ഉപാസന ശ്രുതി കാരണശ്രുതികൾ സദൈവ കാരണത്തെ കുറിച്ച് പറയുന്നു ശ്രോതകശുദ്ധി എന്ന് പറയുന്നത് പരബ്രഹ്മസ്വരൂപത്തെ ശുദ്ധമായ രൂപത്തെ കാണിക്കുന്നത് സത്യജ്ഞാനം അനന്തം ബ്രഹ്മം ഉപാസന ശുദ്ധി എന്ന് പറയുന്നത് ബ്രഹ്മവേദ ബ്രഹ്മയോ ഭൗതി ഉപാസനയെ കുറിച്ച് പറയുന്ന ശ്രുതികൾ ഇതെല്ലാം തന്റെ നിഷ്കൃഷ്ടമായ എന്താണ് നികൃഷ്ടമല്ല നിഷ്കൃഷ്ട കരതീർന്ന അർത്ഥം എന്താണ് പരബ്രഹ്മ പുരുഷോത്തമോ നാരായണൻ എല്ലാം പറഞ്ഞത് എന്തിനെ കുറിച്ചാണ് നാരായണനെ കുറിച്ചാണ് എന്ന് പറഞ്ഞിട്ട് ഇനി എന്താണ് അവതാരം എന്നുള്ള വിശദീകരിക്കുന്നത്